naturaleza देखो है प्यारभ्या വിഷ്ണു വിചിത്ര ഇത്യാദി കോട്ട ചെന്നിട്ട് എന്താ അറിയാൻ ഒരു ചർക്കിൽ ഒരു ഏക്കർ അതുകൊണ്ടൊരു തറിയിൽ തൊഴിൽ não este. അങ്ങനെ നിർമ്മമനായി ദയാശൂന്യനായി ക്രൂരത മനുഷ്യൻ പ്രവർത്തിക്കുന്നു ഉത്തരവാദിത്വം ആ ക്രൂരത ഈശ്വരനല്ലേ സൃഷ്ടിച്ചതല്ല എന്നൊരു ചോദ്യം അപ്പോ അതിന് ഇവിടെ പറയുന്ന അതൊക്കെ പ്രാണി ചേതന കർമ്മമാണ് കർമ്മമാണ് അതിന് ഈശ്വരൻ ഉത്തരവാദി കൂടുതൽ പ്രകാരം പറയണം ഈ സിദ്ധാന്തപ്രകാരം പറഞ്ഞ് നമ്മൾ മഹാഭാരതം ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട ചരക്കാണ് മഹാഭാരതത്തിലെ വില്ലനാണ് ആദ്യം അവരെ കൊണ്ടുപോയി അവിടെ നരകം പിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി ഇത്രയും ക്രൂരകൃത്യം ചെയ്തവനെ എന്ത് ചെയ്തു നേരെ സ്വർഗത്തിൽ പോയി എന്ത് ഇതെല്ലാം പറയുന്നു അവരിത്രയും ക്രൂരമായ കർമ്മങ്ങൾ ചെയ്തു എന്തുകൊണ്ട് അവരുടെ കിതാബിൽ എഴുതിയിരിക്കുന്ന കേൾക്കുമ്പോൾ ആരെങ്കിലും കൊന്നിരിക്കണം എന്നിട്ട് കൊല്ലപ്പെടണം എന്ന് പറയുമ്പോൾ അവന് വീരസംഘത്തിൽ പോകാം ബാർബേറിയനിസം കാടത്തമാണ് ഇതിന് വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് 我说这个。 ഈ കർമ്മസിദ്ധാന്തം പറയുന്നത് ശാസ്ത്രമാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ശാസ്ത്രം പറയുന്നു നിങ്ങൾ പലരെയും കൊന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോവാണ് അപ്പൊ അത് നമ്മൾ അവരുടെ സിദ്ധാന്തമാണ് നമ്മളത് വേറെ പാൽപ്പായസമാണെന്ന് പറയുന്നതിനർത്ഥം ഈ പ്രാകൃത മക്കളില്ലാതെ ആമക്കളില്ലാതെ ഒരുപാട് കുട്ടികൾക്ക് അച്ഛന്മാരില്ലാതെ ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലാതെ അത് യുദ്ധത്തിന്റെ നഷ്ടം അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് യുദ്ധം വിനാശമാണെന്ന് മഹാഭാരതം പഠിപ്പിക്കുന്നില്ല അത് നിങ്ങൾ തെറ്റായ ക്ലാസ്സുകളിൽ എത്തി പഠിപ്പിക്കുന്നതാണ് മഹാഭാരതം യുദ്ധം വിനാശമാണ് എന്ന് പഠിപ്പിക്കുന്നത് എന്താണ് അതിന് മഹാകാലം പഠിപ്പിക്കുന്നതായിരിക്കും എന്താണ് ആ വിനാശം കുറെ സംഭവിക്കും മറിച്ച് എന്താണ് യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്യണം മഹാകാലം എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് പരസ്പരം വന്ന എല്ലാവരും അവിടെ പോകുന്നു സ്വർഗത്തിൽ അതാണ് യുദ്ധത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ അല്ല യുദ്ധം മോശം മോശമെന്നല്ല പറയും വീണ്ടും എന്താണ് യുദ്ധത്തിന് പ്രേരണ കൊടുക്കുക യുദ്ധം ചെയ്യുക അതാണ് പിന്നെ കാണുന്നത് ആ കാലത്തിൽ ഇത്രയും നടത്തി ഇത്രയും പേരെ കൊന്നതിന് ശേഷം വീണ്ടും അർജുനനും മറ്റും പാടുന്നു കൊടുത്തുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയത് അല്ല യുദ്ധത്തിൽ നിന്ന് വിരക്തരായിരുന്നില്ല അവരാരും എല്ലാവരും യുദ്ധം ചെയ്തു ശേഷിച്ചവരൊക്കെ എന്തിനു വേണ്ടി അവർ പുറപ്പെട്ടു യുദ്ധത്തിൽ എന്താണ് ഹതോവ സ്വർഗം ജിത്വാവ കോഷ്യസ് മഹി ഇത് തന്നെയാണ് മഹാഭാരത ഇതാണ് വയലൻസിന്റെ സിദ്ധാന്തം ഇതെന്ത് കാലത്തിന് പറ്റിയ കാര്യങ്ങളെ ഇപ്പോ ഇപ്പൊ ഇസ്രായേലിൽ നടക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് യുക്തി വിചാരം ഈ കർമ്മസിദ്ധാന്തത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് അസംബന്ധങ്ങൾ കാരണം കർമ്മത്തിന്റെ ഫലം ഇല്ലെങ്കിലും ഫലത്തിൽ എന്ത് വരുന്നു അവരുടെ ഈ ശാസ്ത്രങ്ങളുടെ വിദ്യകൾ ഇതുപോലെയൊക്കെ തന്നെയാണ് കർമ്മസിദ്ധാന്തം തന്നെയുണ്ട് കർമ്മസിദ്ധാന്തം വന്നതുകൊണ്ട് വലിയ de എന്ന് പറയും കാരണം അവർ കൊല്ലപ്പെടാനായിട്ടുള്ള തെറ്റുകളൊന്നും അവർ ചെയ്തിട്ടില്ല ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തു അപ്പോ അവർ വിചാരിച്ചു ഭയങ്കര വെച്ച് വില കഴിച്ചു അവരെ ബന്ധിയാക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഇതിനെല്ലാം എല്ലാ പ്രശ്നങ്ങളും വൈഷമ്യ നൈ നൈഗ്രണ്യല്ല ബ്രഹ്മസൂത്രം തന്നെയാണ് ഈശ്വരന് ഒരു പക്ഷപാതമില്ല ഒരു ക്രൂരതയില്ല വെച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ മനുഷ്യരുടെ ഇടയിലും മൃഗങ്ങളുടെ ഇടയിലും എല്ലാം പക്ഷപാതപരമായ ക്രൂരമായ ഒരുപാട് പ്രവൃത്തികളുണ്ടായിരുന്നു പിന്നെ ചില സൃഷ്ടികൾ വൈഷ്ണവന്മാർ പറയുന്നത് നേരിട്ടുണ്ട് പിന്നെ അദ്വാരക സൃഷ്ടികളാണ് തദ്വാര സദ്വാരക സൃഷ്ടി എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ജഗത്തിന് ഉപാദാനമായിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് പക്ഷെ ഇവർ പറയുന്നതെന്ന് ഒരു വ്യത്യാസം എന്താണോ വിവർത്ത ഉപാദാനം അതാണ് ഇവിടെ പറയുന്നത് നിഖിലശിസ്തേന കതിപേയ സൃഷ്ടിയാതി നിമിത്തോപാദാനഭൂത സൃഷ്ടിയാതിയുടെ നിമിത്തോപാദാനം അതുമായിരിക്കും ചതുർമുഖാദി വ്യാപർത്തനം ചതുർമുഖാദികളല്ല നിഖില സൃഷ്ടിക്കും കാരണം അതാണ് അതിന് വ്യാപർത്തിപ്പിച്ചു നാരായണ ഉദ്ദേശത്തിന് സത്വാരക അത്വാരക സമസ്ത അതായത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സദ്വാരക സൃഷ്ടി ബ്രഹ്മാവിനെ കൊടുക്കുന്നത് ദ്വാരം ആദ്യം അതുപയോഗിച്ചുള്ള സൃഷ്ടിയാണ് സദ്വാരകം പിന്നെ നിഷ്ഠാദേവി പറയുന്നത് എല്ലാ സുഷുപ്തിയിലും ജീവൻ പരമാത്മാവിൽ ലയിക്കുന്നു അവരംഗീകരിക്കുന്ന faces